ആർഷ സന്ദേശത്തിൻ്റെ ചൈതന്യം സംസ്കൃത ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ പാശ്ചാത്യ സമൂഹം സംസ്കൃതത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വരെ തയ്യാറായിരുന്നു അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവർ അവരുടെ ധർമ്മത്തെക്കാൾ ഉയർന്ന ഒന്ന് ഭാരതത്തിൽ കാണുവാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു ട്രാൻസ്ലേഷൻ എങ്കിൽ പോലും ആർഷസന്ദേശം ആർഷജ്ഞാനത്തിൻ്റെ ചൈതന്യം ആ ഇംഗ്ലീഷ് തർജിമയിൽ പോലും നിലനിന്നിരുന്നു ഒരു ഋഗ്വേദ വരി ശ്രദ്ധിക്കുക the active energetic man alone wins lives in peace and thrives the gods are not for the cowardly idler ചൈതന്യവത്തായ ഊർജസ്വലനായ ഒരു വ്യക്തിയിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവുകയുള്ളൂ സാമവേദ സന്ദേശം ശ്രദ്ധിക്കുക stars and nights disappear at the appearance of the sun so the thieves of mind take to flight in the presence of the light of knowledge അറിവിൻ്റെ പ്രഭാപൂരിതമായ ചൈതന്യം മനസ്സിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എപ്രകാരമാണോ ഇരുട്ടിൻ്റെ കള്ളൻ അപ്രത്യക്ഷനാകുന്നത് അതുപോലെ ജ്ഞാനത്തെ സ്വീകരിക്കുക light light and colour producing rays of the sun sun all men to behold like blazing fire ജ്ഞാനത്തിൻ്റെ പ്രഭാപൂരിതം ചൈതന്യവത്തായ അഗ്നിയെ പോലെ കാണുവാൻ സാധിക്കും oh sun thou relievest us from darkness makest all being see with thy light ഹേ ഭാസ്കര അങ്ങയുടെ ചൈതന്യം സത്യത്തെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് ചൈതന്യം നൽകട്ടെ oh God the universal spirit pervading all thou illuminest all the regions and create days and night പ്രപഞ്ച ചൈതന്യത്തിന് ആധാരമായ ഈശ്വര പകലിനെയും രാത്രിയെയും സൃഷ്ടിക്കുന്നതിന് ആധാരഭൂതമായ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു thou seest all the actions of all creatures as thou are omniscient എല്ലായിടത്തും വർത്തിക്കുന്ന അങ്ങക്ക് ഈ സാമവേദ വരികളിലൂടെ ഞങ്ങൾ നമസ്കരിക്കുന്നു ഇംഗ്ലീഷുകാരുടെ ട്രാൻസ്ലേഷൻ ആണ് ഇത് form seated are eternal laws foundations in its fair form are many splendid beauties Rigveda വരികൾ പ്രപഞ്ച ചൈതന്യത്തിന് ആധാരഭൂതമായ നിയമാവലികളുടെ അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു അതാണ് സൗന്ദര്യത്തിന് ആധാരമെന്നവർ വിവരിച്ചു അഥർവവേദ വരികളിലൂടെ നീയാണ് പുരുഷൻ നീയാണ് സ്ത്രീ നീയാണ് ശിശു നീയാണ് കർമ്മധീരതയായ വനിത നീ തന്നെയാണ് വടിയും കുത്തിപ്പിടിക്കുന്ന വൃദ്ധൻ നീ എല്ലാത്തിൻ്റെയും ചൈതന്യമാകുന്നു one is Agni kindled in many a place one is Surya shining all over one is Ushas illuminating all these, that which is one has become this all. സർവം ഇത് തന്നെയാണ് എന്ന് വിവരിച്ച ഋഗ്വേദ വരികളെ ഇംഗ്ലീഷുകാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പോലും നശിപ്പിക്കാത്ത ആർഷജ്ഞാന സന്ദേശമാണത് truth, eternal order, that is great and stern, conservation, austerity, prayer and ritual. These uphold the earth. Satyam, Dharmam, Niti, Nyayam, Prarthana, ആചാരം ഇവയുടെ samuham സമൂഹം നിലനിൽക്കുന്നത് adharma vedathinte varigal parayunu meet associate and assemble peacefully speak and discuss freely no Learn and study fully and profoundly so as to arrive at an unanimous decision and thus prepare well to discharge your sacred duty nobly, just as the sages of old were devoted to God, the world, and their duty. സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ എന്ന വരികളുടെ തുടർച്ചയായ ഉപനിഷത്ത് ചൈതന്യം ഉൾക്കൊള്ളുന്ന അഥർവവേദത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷുകാർ നടത്തിയപ്പോഴും ഈ ജ്ഞാനസന്ദേശത്തിൻ്റെ ചൈതന്യം മാറിയില്ല let a man think on wealth and strive to acquire ലോഫ്ലി ആൻഡ് ത്രൂ വർഷിപ്പ് ആത്മീയതയുടെ സന്ദേശമായിരുന്നില്ല ആർഷജ്ഞാന സന്ദേശം അത് പ്രോസ്പെരിറ്റിയുടെ ഭൗതിക സുഖത്തിൻ്റെ സമ്പത്തിൻ്റേതായിരുന്നു ഇത് അഥർവവേദ വരിയാണ് never play with dice practise husbandry joys in thy property steaming it sufficient സാമ്പത്തിക ഉയർച്ചയുടെ അവസാനം വരെ കണ്ട് ഉന്നതങ്ങളിലേക്ക് ഉയരുക ചൂതുകളിച്ച് സമയം നശിപ്പിക്കരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഭാരതീയ ചിന്താധാരയാണ് ഇവിടെ ഉള്ളത് ശുക്ലയജുർവേദത്തിന്റെ ആത്മീയത ഒന്ന് ശ്രദ്ധിക്കുക God provided and God sustained in this entire world everything that moves in this moving universe. Every part of it is God ridden. Hence, enjoy, protect, preserve, and promote whatever blessings He gives you. After sharing them with others, and be not greedy nor destroy them, for they are God's and God's alone. ഈശ്വരന്റെ ചൈതന്യമാണ് പ്രപഞ്ചത്തിൽ വർത്തിക്കുന്നത് ആവുന്നത്രയും വേണ്ടുവോളം മാത്രം സ്വീകരിക്കുക പരസ്പരം പങ്കുവെച്ച് ആനന്ദിക്കുക അത് ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ സംഭാവന ദൈവത്തിൻ്റെ അസ്തിത്വത്തിലൂടെ ദൈവത്തിൻ്റെ ചൈതന്യത്തിലൂടെ വർത്തിക്കുന്നത് മാനവരാശിക്കും സർവ്വജീവജാലങ്ങൾക്കും തന്നതാണ് എന്ന് ബി സി മൂവായിരത്തി അഞ്ഞൂറിനപ്പുറം ഈ ശുക്ലേജുർവേദത്തിലൂടെ നൽകിയ സന്ദേശമാണ് ആർഷജ്ഞാന സന്ദേശം he who sees all realises all beings in God and God in all beings will rise above all petty feelings വളരെ ലഘുവായ തുച്ഛമായ മനോവികാരത്തിൽ നിന്നുയരാൻ സർവചൈതന്യവും ഈശ്വരൻ്റെതാണ് എന്ന് ഓർക്കുക he get relieved from doubts fears grieves disgust dislike hatred, ignorance and misery he will surely come out of those feelings. സത്യത്തിൽ അതാണ് നെഗറ്റീവ് ഫീലിങ്സ് മാറ്റുവാൻ സർവചൈതന്യത്തിനും ഈശ്വരന്റെ ആധാരമാണുള്ളത് എന്ന് യജുർവേദത്തിന്റെ നാൽപ്പതാം അധ്യായത്തിലെ ആറും ഏഴും വരികൾ പറയുമ്പോൾ അത് ആർഷജ്ഞാന സന്ദേശമായി മാറുന്നു my newest song freshest thoughts and purest mind I offer out of the fullness of my heart to the great one who is our sure shelter and protector and who made for us this all in fond love, laying each varied form within this world's bosom. ഈ പ്രപഞ്ചത്തിന്റെ മാറിടത്തിൽ പുത്രനെ പോലെ ചാഞ്ഞുകിടക്കുവാൻ പാകത്തിന് അമ്മയുടെ മാറിടത്തിൽ ചാഞ്ഞുകിടക്കുവാൻ പാകത്തിന് ഞാനിതാ ഒരുക്കുന്നു എന്ന് ഈശ്വരൻ പറഞ്ഞ സ്ഥലം ആ ഈശ്വരനെ പുതിയ സംഗീതം കൊണ്ട് നവങ്ങളായ ചിന്താധാരകൾ കൊണ്ട് പരിശുദ്ധമായ മനസ്സുകൊണ്ട് നിറഞ്ഞ സംതൃപ്തിയോടുകൂടി നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി ആ ജഗതീശ്വരനെ ഞാനിതാ എനിക്ക് ആധാരമായ ശക്തിയായിട്ട് എന്നെ സംരക്ഷിക്കുന്നവനായിട്ട് ഞാൻ കാണുന്നു എന്ന് ഋഗ്വേദ വരികൾ ഉച്ചൈസ്തരമുദ്ഘോഷിക്കുന്നതാണ് ഹർഷജ്ഞാന സന്ദേശം may we our self strong brave and noble bring up strong, heroic, noble, blessed progeny. ഭാരതീയ സന്ദേശം അഹിംസയുടേതല്ല എവിടെയാണോ അധർമ്മവും അന്യായവും അതുപോലെ തന്നെയുള്ള നെഗറ്റീവ് ഫീലിങ്ങുകളും വർക്കുകളും പ്രൊസീജിയറുകളും പ്രോസസ്സുകളും തെറ്റായ ആചാരങ്ങളും ഉള്ളത് അവയെ അടിച്ച് തെറിപ്പിച്ച് നശിപ്പിച്ച ഒരിക്കലും വർത്തിക്കാൻ അനുവദിക്കാത്ത വിധം ചൈതന്യവത്തായിരുന്നു ഹിംസ അത് ഉപയോഗിച്ചിരുന്നത് അധർമ്മത്തെ നശിപ്പിക്കാനായിരുന്നു ആ വരികളാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ ഉജ്ജ്വലരായ ശക്തരാണ് ധൈര്യവാന്മാരാണ് നോബിളാണ് ഞങ്ങളുടെ അടുത്ത തലമുറയും bring up strong heroic noble and blessed progeny അടുത്ത തലമുറയെയും ഞങ്ങൾ അങ്ങനെ വളർത്തും എന്നുള്ള സന്ദേശമാണ് ആർഷജ്ഞാന സന്ദേശം he who with grateful food shows kindness in his house liberally satisfying the living is the type of heaven സർവചരാചരങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ ചൈതന്യത്തെ നൽകുന്ന ആ അവസ്ഥയാണ് ആർഷജ്ഞാനത്തിൽ സ്വർഗമെന്ന അവസ്ഥ doing good virtuous righteous deeds, well enlightened and full of splendor, devoted to God and yearning to reach Him, divine and noble in nature, men should spend their lives full of fervor like smelting iron ore. അത്യുജ്വല ശാസ്ത്രത്തിൻ്റെ ഇരുമ്പ് ധാതുവിനെ കൊണ്ടുവന്ന് അതിൽ നിന്ന് ശുദ്ധമായ ഇരുമ്പിനെ വേർതിരിക്കുന്ന ഉദാഹരണത്തോടുകൂടി ചൈതന്യവത്തായ ഊർജസ്വലമായ താപവും പ്രകാശവും നിറഞ്ഞിരിക്കുന്ന ആ ഉരുകുന്ന ഇരുമ്പിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയുടെയും സത്കർമ്മങ്ങളുടെയും പ്രഭാപൂരിതമായ ചൈതന്യത്തിൻ്റെയും ഈശ്വരവിശ്വാസത്തിൻ്റെയും നന്മകൾ നിറയുന്നൊരു തലമുറ ഇവിടെ നിരന്തരം ഉണ്ടാകട്ടെ ഒരു ചൂളയിൽ നിന്ന് ഉരുകി വരുന്ന ഇരുമ്പ് എപ്രകാരം പ്രഭാപൂരിതമാകുന്നുവോ അപ്രകാരം തന്നെ ആയിത്തീരട്ടെ എന്ന് ബി സി നാലായിരത്തി അഞ്ഞൂറിനപ്പുറത്ത് എഴുതി തീർത്ത ഋഗ്വേദത്തിലെ നാലാമത്തെ അഷ്ടകത്തിലെ രണ്ടാം അധ്യായത്തിലെ പതിനേഴാമത്തെ വരി പറയുന്നു May we ever wise and godly listen with our sound ears to always what is sweet, noble and blessed. ഞങ്ങളുടെ നന്മ നിറഞ്ഞ ചെവികൾ കൊണ്ട് ഭദ്രം കർണേഭിശൃണുയാമദേവ നന്മയുടെ ചൈതന്യവത്തായ സന്ദേശങ്ങൾ കേൾക്കുവാൻ ഇടവരട്ടെ may we holy devout and pure ever see with our sound eyes what is good beautiful and blessed നന്മയും അനുഗ്രഹീതവും അതുപോലെ സൗന്ദര്യവുമായത് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇടവരട്ടെ may we with form limbed healthy bodies ever praising extolling and glorifying thee, devout our entire God given term of life to further the cause of wisdom, piety, purity, health, righteousness, and all godly virtues. ദേവഹീതം തനുയാമദേവ ഈശ്വരീയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്കിടവരട്ടെ എന്ന് ഋഗ്വേദ മന്ത്രങ്ങളിലൂടെ പ്രാർത്ഥിച്ച സന്ദേശമാണ് ഭാരതീയ സന്ദേശം അതുകൊണ്ടാണ് ഭാരതീയനല്ലാത്ത ലോർഡ് മോർലി പറഞ്ഞത് what is found in the Vedas cannot be found anywhere else വേദത്തിലുള്ളത് ലോകത്തിൻ്റെ മറ്റൊരിടത്തും കാണാൻ സാധ്യമല്ല പ്രൊഫസർ എമേഴ്സൺ പറഞ്ഞു Vedas exalt our live according to him all philosophies and sciences of Europe appear insignificant before Vedas അക്ഷരം പ്രതി പ്രൊഫസർ എമേഴ്സന്റെ വേർഡുകളാണ് വാക്കുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭാരതീയരുടെ മനസ്സിലുണ്ടാകുന്ന ശൂന്യതയെ ബൈബിളിൻ്റെ സന്ദേശം ഉപയോഗിച്ച് നിറയ്ക്കാൻ മെക്കോളെ പ്രഭുവിന് കത്തെഴുതിയ മാക്സ് മുള്ളർ പിന്നീട് താൻ ചെയ്ത മഹാപരാധം മനസ്സിലാക്കി പറഞ്ഞ വരികളൊന്ന് ശ്രദ്ധിക്കുക the Vedic literature opens to us a chamber in the education of human race to which we can find no parallel anywhere else വൈദിക ചിന്താധാരയുടെ ജ്ഞാനമണ്ഡലം ഏതൊരു ഉജ്ജ്വലമായ കവാടമാണോ നമുക്ക് വേണ്ടി തുറക്കുന്നത് ആ വിജ്ഞാനത്തിൻ്റെ കവാടത്തിന് തത്തുല്യമായ സമാന്തരമായ ഒന്നും ലോകത്തിലില്ല ever cares for the historical growth of our language and thought whoever cares for the first intelligent development of religion and mythology, whoever cares for the first foundation of science, astronomy, metronomy, grammar, etymology, whoever cares for the first intimation of the first philosophical thoughts, for the first attempts at regulating family life, village life, and state life as founded on religion, ceremonials, traditions, and contacts must in future pay full attention to the study of Vedic literature, ശാസ്ത്രീയം സാമൂഹികം മതപരം ധാർമ്മികം അതുപോലെ തന്നെ ആത്മീയം സമഗ്രമായ വിജ്ഞാന ഭണ്ഡാരത്തെക്കുറിച്ച് പഠിക്കാൻ ലോകത്തിലെ ഏത് വ്യക്തിയാണോ തയ്യാറാകുന്നത് അവൻ അറിഞ്ഞിരിക്കേണ്ട അത്യുജ്വലമായ സ്രോതസ്സാണ് വേദങ്ങളെന്ന് അർത്ഥശങ്കിടമില്ലാത്ത വിധം മാക്സ് മുള്ളർ പ്രഖ്യാപിച്ചപ്പോൾ ഭാരതീയ ചൈതന്യത്തിൻ്റെ ആർഷ സന്ദേശത്തിൻ്റെ മഹത്വമാണ് അവിടെ മനസ്സിലാക്കുവാൻ അറിയുവാൻ അറിയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ക്രൈസ്തവ പുരോഹിതനായ റെവറൻഡ് മോറിസ് ഫിലിപ്പ് പറയുന്ന വരികൾ ശ്രദ്ധിക്കുക after the latest researches into the history and chronology of books of Old Testaments, we may safely call the Rig Veda as the oldest book not only of the Aryan humanity but of the whole world. Loga ലോകചരിത്രത്തിൽ ഏറ്റവും പുരാതനമായ ഗ്രന്ഥസമാഹാരം ഋഗ്വേദമാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിക്കുവാൻ റവറൻഡ് ഫാദർ മോറിസ് ഫിലിപ്പ് തയ്യാറായത് ആർഷ സന്ദേശത്തിൻ്റെ ശാശ്വത സത്യങ്ങളുടെ ചൈതന്യത്തിൽ നിന്ന് മാത്രമാണ് ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച മോൺ ലിയോൺ ഡെൽബോസ് പറഞ്ഞ വരികൾ there is no monument in Greece or Rome more precious than the Rigveda. ഗ്രീക്കിലോ റോമിലോ ഋഗ്വേദത്തെക്കാൾ മൂല്യാധിഷ്ഠിതമായ വിലപിടിപ്പുള്ള മറ്റൊന്നും തന്നെ കാണുവാൻ സാധ്യമല്ല ജാക്കോലൈറ്റ് പറഞ്ഞത് astonishing fact the Hindu revelation of the Vedas it is of all revelations the only one whose ideas are in perfect harmony with the modern science അർത്ഥം പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ക്ലാരിറ്റിയോടുകൂടിയാണ് ഭാരതീയൻ അല്ലാത്ത ജാക്കോലൈറ്റ് പറഞ്ഞത് അത്യത്ഭുതകരമായ വസ്തുത ഭാരതീയ ഋഷിവര്യന്മാർ വേദങ്ങളിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത് പൂർണ്ണമായും അത്യാധുനിക ശാസ്ത്രവുമായി ചേരുന്നത് തന്നെയാണ് ഇതാണ് മഹത്വമേറിയ ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാനം തന്നെ sir William Jones Earl Spencer എന്ന എഴുത്തുകാരൻ എഴുതിയ കത്തിൻ്റെ ഒരു വരി I am not a Hindu but I hold the doctrine of the Hindus concerning a future state to be incomparably more rational more pious, and more likely to deter men from wise than the horrid opinion by Christians of punishment without end. ക്രൈസ്തവ ചിന്താധാരയുടെ ഭാഗമായ നിരന്തരം പാപത്തിൻ്റെയും നിരന്തരം ശിക്ഷയുടെയും പരിണതഫലമായ മരണത്തിൻ്റെ അന്ത്യമില്ലാത്ത ധാരണയിൽ നിന്ന് മോചനം കിട്ടാൻ ശാസ്ത്രീയവും അൺബയസ്ഡും യുക്തിസഹജവുമായ ഹിന്ദു ചിന്താധാരയാണ് ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാൻ ഹിന്ദു ഹിന്ദുവല്ല ഇന്ന് പക്ഷേ ആ ചിന്താധാരയിൽ ശാസ്ത്രീയമായ വീക്ഷണം അടിവരയിട്ട് കാണുവാൻ എനിക്ക് സാധിക്കുന്നു യെസ് ഓവൻ റട്ടർ പറഞ്ഞ വരിയൊന്ന് ശ്രദ്ധിക്കുക to all non Christians and to several Christians in modern times. Its doctrine of original sin, its damnation of unbaptized infants, of predestination deduced from the belief that God is an omniscient and omnipotent creator of heaven and earth appears strange and unjustified. ദൈവസൃഷ്ടിയായ പ്രപഞ്ച ചൈതന്യത്തിന് ആധാരമെന്ന് വിശേഷിക്കാവുന്ന ദൈവന്റെ സൃഷ്ടിയായ സ്വർഗവും ഈ ഭൂമിയും ബാപ്റ്റിസത്തിന് വിധേയമായ ക്രൈസ്തവ മതത്തെ സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന വിവരണം ലോകത്തിലെ ഒരു ജനതയ്ക്കും വിശ്വസിക്കാൻ പറ്റാത്തതാകാൻ കാരണം ക്രൈസ്തവരല്ലാത്തവര് ബാപ്റ്റിസത്തിന് വിധേയമാകാത്ത ക്രൈസ്തവരുൾപ്പെടെയുള്ളവന് അത് അർഹിക്കുന്നില്ല അതിലേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ അത് അൺജസ്റ്റിഫൈഡും സ്ട്രെയിഞ്ചുമാണെന്ന് പറയുവാൻ ക്രിസ്ത്യാനിയായ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല അതിൽ യുക്തിയില്ല എന്ന് ഓവൻ റട്ടർ പറഞ്ഞത് വേദങ്ങളുടെ യുക്തിയെ അതിൻ്റെ പരിഭാഷയിലൂടെ വിവരിച്ചതിന് ശേഷമാണ് അബുൽ ഫസലിൻ്റെ വരികൾ ശ്രദ്ധിക്കുക the Hindus worship only one God at any religious function the Hindus utter the domination of one God and to him they direct the offerings of every religious ritual or observance, whatever be its form. It is only fools who call Hindus as idolaters on the ground that they offer their devotion through some image built of stone or wood. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞ പരമമായ ചൈതന്യത്തിലേക്ക് സർവ്വതിനെയും ആഹൂതി നടത്തുന്ന ഭാരതീയ ചിന്താധാരയിൽ ഏകം സദ്വിപ്ര ബഹുദാവതന്തി ഏകമായ ചൈതന്യത്തെ പലരും പല രീതിയിൽ പറയുന്നു എന്ന് മാത്രം പൃഥിവി ജനയൻ ദേവയേക പ്രപഞ്ച ചൈതന്യത്തെ മുഴുവനും സൃഷ്ടിച്ച ദേവൻ ഒന്നാണ് എന്ന വേദവരികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അബുൽ ഫസൽ പറഞ്ഞത് സർവകർമ്മത്തിലും ഭാരതീയർ ഒരൊറ്റ ഈശ്വരനെ മാത്രമാണ് കാണുന്നത് കല്ലിലും മരത്തിലും അവരെന്തെല്ലാം പൂജിക്കുന്നു എങ്കിലും അതെല്ലാം അവസാനത്തെ ബിന്ദുവിലേക്കുള്ള മാർഗം മാത്രമാണ് ബെർണാഡ് വരികൾ ശ്രദ്ധിക്കുക the apparent multiplication of gods is be bewildering at the first glance but you soon discover that they are all the same God. There is always one uttermost God who defies personification. This makes Hinduism the most tolerant religion in the world because its one transcendent God includes all possible gods. സർവ ഈശ്വരന്മാരെയും ഉൾക്കൊള്ളാൻ പാകത്തിന് അതിചൈതന്യവത്താണ് അതിവിസ്തൃതമാണ് അതിഗഹനമാണ് അത്യുന്നതമാണ് അത്യുജ്വലമാണ് ഭാരതീയ ചിന്താധാരയിലെ ഈശ്വര സങ്കല്പം എന്ന് വിവരിച്ചത് ബെർണാഡ് ഷോ തന്നെയാണ് ആ ബെർണാഡ് ഷായുടെ വരികളെ തന്നെ മറ്റൊരർത്ഥത്തിൽ മോറിസ് ഫിലിപ്സ് വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക and yet we should be doing injustice to that religion of Hinduism by representing it as nothing more than physio altari. No religion has ever existed without recognizing the supersensuous or supernatural. Even the lowest fetish worshippers do not worship a common stone or a common piece of bone, but bones and bones which are supposed to possess some invisible superhuman power ചൈതന്യവത്തായതിനെ മാത്രമാണ് ഭാരതീയര് മറ്റേതൊരു സമൂഹത്തെക്കാളും ഉജ്ജ്വലമായി അല്ലെങ്കിൽ ഗഹനമായ അറിവോടുകൂടി പൂജിച്ചിരുന്നത് and so the Vedic religion was not all nature but nature and the supernatural blended so mysteriously that the one could not be distinguished from the other പ്രപഞ്ച ചൈതന്യത്തെയും പ്രകൃതിയെയും ഒരുമിച്ച് ചേർത്ത് കാണുവാൻ സാധിച്ച ലോകത്തിലെ ഒരു സമൂഹമാണ് ഹിന്ദുക്കൾ വേദചിന്താധാരയിലൂടെ പ്രകടമാക്കുന്നത് where it all nature there would be no room for personification since personification is the ascription of human life and activities to objects to naturally possessing them. ചൈതന്യത്തെക്കുറിച്ചറിയാതെ അവയെ സിംബോളിസത്തിലേക്ക് മാറ്റാൻ സാധ്യമല്ല ആ ചൈതന്യത്തെക്കുറിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പെർസോണിഫിക്കേഷന് ഭാരതീയർക്ക് സാധിച്ചത് the Vedic Aryans by personifying and worshipping the objects of nature show that they were consciousness of concise of dependence upon and relation to something higher than nature. പ്രകൃതിയേക്കാൾ പ്രകൃതിയെ കീഴടക്കുന്ന ഭരിക്കുന്ന സ്വാധീനിക്കുന്ന ഉൾക്കൊള്ളുന്ന അതുപോലെ തന്നെ എൻവലപ്പ് ചെയ്യുന്ന കവർ ചെയ്യുന്ന ആ പ്രപഞ്ചശക്തിയെക്കുറിച്ച് ഭാരതീയർക്കറിയാമായിരുന്നു personification implies the knowledge of a person and the personification of a natural object as an object of worship implies the possession of the concept more or less clear of what we denominate God. വ്യക്തമായ ചൈതന്യത്തെക്കുറിച്ച് ബോധമുള്ള അവസ്ഥയിൽ മാത്രമാണ് ഭാരതീയര് ഈശ്വരനെ ദൈവത്തെ പ്രകൃതിയെ പ്രപഞ്ച ചൈതന്യത്തെ മനുഷ്യരൂപത്തിലേക്ക് പ്രപഞ്ച പുരുഷന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം ഇതായിരുന്നു മോറിസ് ഫിലിപ്സ് എന്ന അഹൈന്ദവന്റെ പാശ്ചാത്യന്റെ വരികൾ ഇത് അദ്ദേഹം പറയുവാൻ കാരണം ഭാരതീയ ചിന്താധാരയുടെ ആർഷ സന്ദേശത്തിൻ്റെ അഗാധതയിലേക്ക് എത്താൻ തപശ്ചര്യ അനുഷ്ഠിച്ച ഭാരതത്തിൽ ജനിക്കാത്ത ഭാരതമാതാവിൻ്റെ പുത്രനെ പോലെ പെരുമാറിയ മോറിസ് ഫിലിപ്സും ബെർണാഡ് ഷായും ഭാരതയു ഭാരതത്തിൻ്റെ ആർഷ ചൈതന്യത്തിൻ്റെ ആർഷചേതനയുടെ സന്ദേശത്തിൻ്റെ ശ്രോതാക്കളായിരുന്നു പഠിതാക്കളായിരുന്നു വിദ്യാർത്ഥികളായിരുന്നു അധ്യാപകരുമായിരുന്നു ഇവിടെ നിന്നാണ് ആർഷജ്ഞാന സന്ദേശം ഭാരതീയ ആര്യാവർത്തത്തിൻ്റെ ചൈതന്യം മനസ്സിലാക്കേണ്ടത് വേദത്തിൻ്റെയും പുരാണത്തിൻ്റെയും സന്ദേശങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഭാരതത്തിൽ മതമല്ല ഉണ്ടായിരുന്നത് അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കാവുന്ന പ്രപഞ്ച ചൈതന്യത്തെ തൊട്ടുവിളമ്പുന്ന ബയോളജിയുടെയും ബോട്ടണിയുടെയും ബയോടെക്നോളജിയുടെയും തിയറട്ടിക്കൽ ഫിസിക്സിൻ്റെയും ക്വാണ്ടം ഫിസിക്സിൻ്റെയും അടിസ്ഥാനം ഉൾക്കൊള്ളുന്ന ചൈതന്യമായ ആത്മീയതയാണ് ഇവിടെ ഉണ്ടായിരുന്നത് സ്വബോധം കോൺഷ്യസ്നസ് അവയർനെസ് ഇവ മുഴുവനും അറിഞ്ഞ പണ്ഡിതന്മാർ ആർഷജ്ഞാനത്തിനായി ഭാരതത്തിലേക്ക് നോക്കുന്നു നമുക്കും അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം പുണ്യസ്നാനം നടത്തണം അറിയണം അറിയിക്കണം ഇതിന് തയ്യാറായ ഒരു വൻ സമൂഹത്തെ സൃഷ്ടിക്കണം ലോക ജനത രണ്ട് കയ്യും കൂപ്പി ചോദിക്കുന്നു ഭാരതത്തിനോട് ഈ പതിനായിരം വർഷത്തെ പവിത്രമായ ജ്ഞാനത്തിൻ്റെ ദാനത്തിനു വേണ്ടി നൽകാൻ ഈ തലമുറ തയ്യാറായില്ലെങ്കിൽ പിന്നെ ആരാണത് നൽകുവാൻ തയ്യാറാവുക